അധ്യായം നാൽപ്പത്തി മൂന്ന് ഇരമ്യാവ് സകല ജനത്തോടും അവരുടെ ദൈവമായ ഹോവ അവനെ അവരുടെ അടുക്കൽ അയച്ച് പറയിച്ച ഈ സകല വചനങ്ങളും അവരുടെ ദൈവമായ ഹോവയുടെ സകല വചനങ്ങളും തന്നെ പറഞ്ഞു തീർന്ന ശേഷം ഹോശയ്യാവിന്റെ മകനായ അസരിയാവും കാരേഹിന്റെ മകനായ യോഹാനാനും അഹങ്കാരികളായ പുരുഷന്മാരൊക്കെയും ഇരമ്യാവോട് നീ ഭോഷ്കു പറയുന്നു മിശ്രൈമിൽ ചെന്ന് പാർക്കേണ്ടതിന് അവിടെ പോകരുതെന്ന് പറവാൻ ഞങ്ങളുടെ ദൈവമായ ഹോവ നിന്നെ അയച്ചിട്ടില്ല കൽദേർ ഞങ്ങളെ കൊന്നുകളയേണ്ടതിനും ഞങ്ങളെ ബദ്ധരാക്കി ബാബേലിലേക്ക് കൊണ്ടുപോകേണ്ടതിനും ഞങ്ങളെ അവരുടെ കയ്യിൽ ഏൽപ്പിപ്പാൻ നേര്യാവിന്റെ മകനായ ബാരൂഖ് നിന്നെ ഞങ്ങൾക്ക് വിരോധമായി ഉത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ കാര്യഹിന്റെ മകനായ യോഹാനാനും എല്ലാ പടത്തലവന്മാരും സകല ജനവും യഹൂദദേശത്ത് പാർക്കണം എന്നുള്ള യഹോവയുടെ വാക്ക് അനുസരിച്ചില്ല സകല ജാതികളുടെയും ഇടയിൽ ചിതറിപ്പോയിട്ട് യഹൂദദേശത്ത് പാർക്കേണ്ടതിന് മടങ്ങിവന്ന യഹൂദാശിഷ്ടത്തെയൊക്കെയും പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും രാജകുമാരികളെയും അകമ്പടി നായകനായ നെബൂസറദാൻ ഷാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചിരുന്ന എല്ലാവരെയും ഇരമ്യ പ്രവാചകനെയും നേര്യാവിന്റെ മകനായ ബാരൂഖിനെയും കാരേഹിന്റെ മകനായ യോഹാനാനും എല്ലാ പടത്തലവന്മാരും കൂട്ടിക്കൊണ്ട് യഹോവയുടെ വാക്കനുസരിക്കാതെ മിസ്രൈം ദേശത്തു ചെന്ന് തഹ്പനേസ് വരെ എത്തി തഹ്പനേസിൽ വച്ച് ഇരമ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ നീ വലിയ കല്ലുകളെ എടുത്ത് യഹൂദ പുരുഷന്മാർ കാണെ തഹ്പനേസിൽ ഫറവോന്റെ അരമനയുടെ പടിക്കലുള്ള കളത്തിലെ കളിമണ്ണിൽ കുഴിച്ചിട്ട് അവരോട് പറയേണ്ടത് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ എന്റെ ദാസനായ നെബൂഗദനേസർ എന്ന ബാബേൽ രാജാവിനെ വരുത്തി ഞാൻ കുഴിച്ചിട്ട ഈ കല്ലുകളിന്മേൽ അവന്റെ സിംഹാസനം വയ്ക്കും അവൻ അവയുടെ മേൽ തന്റെ മണിപ്പന്തൽ നിർത്തും അവൻ അന്ന് മിശ്രയും ദേശം ജയിച്ചടക്കി മരണത്തിനുള്ളവരെ മരണത്തിനും പ്രവാസത്തിനുള്ളവരെ പ്രവാസത്തിനും വാളിനുള്ളവരെ വാളിനും ഏൽപ്പിക്കും ഞാൻ മിശ്രയിമിലെ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾക്ക് വെക്കും അവയെ ചുട്ടുകളഞ്ഞിട്ട് അവനവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും ഒരിടയൻ തന്റെ പുതപ്പ് പുതയ്ക്കുന്നത് പോലെ അവൻ മിശ്രയും ദേശത്തെ പുതയ്ക്കുകയും അവിടെ നിന്ന് സമാധാനത്തോടെ പുറപ്പെട്ടു പോകുകയും ചെയ്യും അവൻ മിശ്രയും ദേശത്ത് ബേസ്സമേസിലെ വിഗ്രഹങ്ങളെ തകർത്ത് മിശ്രൈമ്യ ദേവന്മാരുടെ ക്ഷേത്രങ്ങളെ തീവച്ച് ചുട്ടുകളയും